بسم الله الرحمن الرحيم الصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സഹോദരന്മാരുമായി സാധാരണ പങ്കുവെക്കാറുള്ള ചില നുറുങ്ങു ചിന്തകൾ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ല റമദാനിന് ശേഷം തുടർന്ന് കൊണ്ടുവരാൻ പല കാരണങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ല ഏതായിരുന്നാലും സമയം വളരെ വൈകിയിട്ടുണ്ട് ആർക്കും വിഷമമാകില്ല എന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങാം അള്ളാഹു സുബാനുഭവത്താൽ തുണക്കട്ടെ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത് അത് സംബന്ധമായി നബ്സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് عن جابر بن عبد الله رضي الله عنهما قال خرج علينا رسول الله صلى الله عليه وسلم ونحن مجتمعون ഞങ്ങൾ ഒരിടത്ത് കൂടിയിരിക്കുന്ന സമയത്ത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു ഫക്കാല എന്നിട്ട് അവിടുന്ന് പറഞ്ഞു യാ മാഷറുൽ മുസ്ലിമീന ഇത്തഖുല്ല വസിലു അർഹാമക്കും فإنه ليس من ثواب أسرع من صلة الرحم وإياكم والبغي فإنه ليس من عقوبة أسرع من عقوبة البغي وإياكم عقوق الوالدين فإن ريح الجنة توجد من مسيرة ألف عام والله لا يجدها عاق ولا قاطع رحم ولا شيخ زان ولا جار إزاره خيلاء إنما الكبرياء لله رب العالمين والكذب كله إثم إلا ما نفعت به مؤمنا ودفعت به عن دين وإن في الجنة لسوقا ما يباع فيها ولا يشترى ليس فيها إلا الصور فمن أحب صورة من رجل أو امرأة دخل فيها നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞത് യാ മാഷർ അൽ മുസ്ലിമീന ഇത്തഖുല്ല മുസ്ലിങ്ങളുടെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക വസിലു അർഹാമക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുക നിശ്ചയം കാരണം ലൈസമിൻ ഫവാബിൻ അസറ അമിൻ സുലത്തിർ റഹമി കുടുംബബന്ധം ചേർക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന മറ്റൊരു പുണ്യകർമ്മമില്ല കുടുംബബന്ധം ചേർത്താൽ കിട്ടുന്ന അത്ര വേഗത്തിൽ മറ്റൊരു പുണ്യകർമ്മത്തിനും പ്രതിഫലം കിട്ടുകയില്ല അപ്പോ കുടുംബബന്ധം ചേർക്കുക എന്നതിന് വളരെ പെട്ടെന്ന് അള്ളാഹുത്താല പ്രതിഫലം നൽകുമെന്നാണ് ഈയാക്കുമ്പോൾ ബഹയ അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കുക ലൈസമിൻ ഉക്കൂബത്തിൻ അസ്ര അമിൻ ഉക്കൂബത്തിൽ ബഗി കാരണം അക്രമം പ്രവർത്തിക്കുന്നതിന് ശിക്ഷ കിട്ടുന്ന അത്ര വേഗത്തിൽ മറ്റൊരു തെറ്റിനും അള്ളാഹുത്താല ശിക്ഷയെ വേഗത്തിലാക്കുകയില്ല അഥവാ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എല്ലാ തെറ്റിനേക്കാളും അള്ളാഹു സുബാനഹുവത്താല വേഗത്തിൽ പിടികൂടി ശിക്ഷിക്കുക മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനാണ് ആക്രമിക്കുന്നതിന്റെ ശിക്ഷ അള്ളാഹു തല പെട്ടെന്ന് കൊടുക്കും മിക്കവാറും തെറ്റുകുറ്റങ്ങൾക്കൊക്കെ അള്ളാഹു സുബാനഹുവത്താല പാരത്രിക ലോകത്ത് വെച്ചാണ് ശിക്ഷ നൽകുക എങ്കിൽ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതിനും മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനും ഉള്ള ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹുത്താല നൽകും എന്ന് മറ്റു ഹദീസുകളിൽ കാണാം അതിന്റെ ആശയം തന്നെയാണ് ഇവിടെയും നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ കുടുംബബന്ധം ചേർത്തുക കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പ്രതിഫലം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്മ തിന്മകൾക്ക് പ്രതിഫലവും ശിക്ഷയും നൽകുന്ന ആഹുരത്തിലേക്ക് അള്ളാഹുത്താല അതിനെ നീക്കിവെച്ചോളണമെന്നില്ല കുടുംബബന്ധം ചേർക്കുന്നതിന് നിങ്ങൾക്ക് ദുന്യാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം നൽകുന്നതാണ് ആഹുരത്തിലുള്ളത് വേറെയും അതുപോലെ തന്നെ അക്രമത്തിന്റെ ശിക്ഷ അത് ആഹുരത്തിലേക്ക് അള്ളാഹുത്താല നീട്ടിവെക്കില്ല ദുന്യാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് അള്ളാഹുത്താല നൽകുന്നതാണ് വയ്യാക്കുമ്പോൾ ഒക്കൂക്കൽ വാലിദൈനി മാതാപിതാക്കളെ നിങ്ങൾ ദ്രോഹിക്കരുത് അത് നിങ്ങൾ വളരെ കൂടുതലായി ശ്രദ്ധിക്കണം മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല കാരണം ഫൈന റീഹൽ ജന്നത്തി തൂജതുമി മസീറത്തി അൽഫി ആമിൻ സ്വർഗത്തിന്റെ പരിമളം ആയിരം വർഷത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ് സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ആയിരം കൊല്ലം നടന്നാൽ എത്ര ദൂരെ എത്തുമോ അത്രയും ദൂരത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നതാണ് ആ പരിമളം പോലും മാതാപിതാക്കളെ ദ്രോഹിച്ചവന് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അത്ര ദൂരത്തേക്ക് അഥവാ സ്വർഗത്തിൽ നിന്ന് ആയിരം കൊല്ലം സഞ്ചരിച്ചാലെത്തുന്ന ദൂരത്തേക്ക് പോലും മാതാപിതാക്കളെ ദ്രോഹിച്ചവന് എത്താൻ സാധിക്കുകയില്ല എന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബാനഹുവത്താല അത്തരത്തിലുള്ള ദുരിതാവസ്ഥയിൽ നിന്ന് അതിൽ പെട്ടുപോകുന്നതിന് തൊട്ട് സമൂഹത്തെ ശിഷ്യ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ വളരെ അപകടകരമായ ഒരു മേഖലയാണ് മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ പിറന്നു വീഴാൻ അവർ കാരണക്കാരായിട്ടുണ്ട് മറ്റു മറ്റു ഒരു രീതിയിലുള്ള പരിചരണവും അവരിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവനിവിടെ പിറന്നു വീഴാൻ അവർ കാരണക്കാരായി എന്നുള്ളത് മാത്രം മതി അവരുടെ പ്രത്യേകതക്ക് ബാക്കിയുള്ളതൊക്കെ കൂടുതലാണ് മാതാവാവുക പിതാവാവുക എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവർ നിനക്കൊരുപാട് നന്മ ചെയ്തിട്ടുണ്ട് നീ വളർന്ന് ഹിതായത്ത് കിട്ടാനും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിനക്ക് അവസരമൊരുക്കാനും അവരാണ് കാരണക്കാരായിട്ടുള്ളത് അത് നീ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല എന്നതാണ് ഇതിന്റെ ചുരുക്കം പിന്നീട് മാതാപിതാക്കൾ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വിഷമിച്ചതും അവർ നിന്നെ വളർത്തി വലുതാക്കിയതും മാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷമതകളും സഹിച്ചുകൊണ്ട് നിന്നെ പത്തു മാസം വയറ്റിൽ ചുമന്നതും പിന്നെ നിന്നെ വളർത്തി വലുതാക്കാൻ അവർ കഷ്ടപ്പെട്ട യാതനകളും വേദനകളും ഉറക്കമൊഴിക്കലും ഭക്ഷണം ഒഴിവാക്കലും വിഷമതകൾ സഹിക്കലും അതൊക്കെ ഇതിന്റെ പുറത്തുള്ള കാര്യമാണ് നിനക്ക് ഹിദായത്ത് കിട്ടാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹിദായത്ത് കിട്ടുക അങ്ങനെ മുമ്മിനായി ജീവിക്കുക മുമ്മിനായി മരിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരായത് നിന്റെ മാതാപിതാക്കളാണ് അള്ളാഹു താല അവരിലൂടെയാണ് നിനക്കിവിടെ ജന്മം നൽകിയത് അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് നിന്റെ ഹിതായത്തിന് അവർ കാരണക്കാരായി എന്നതുകൊണ്ട് അവരോട് നീ കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാട് നീ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവരെ ധിക്കരിച്ചാൽ അവരെ വിഷമിപ്പിച്ചാൽ അള്ളാഹു അല്ലാത്തവരെ നീ ആരാധിച്ചാൽ അള്ളാഹുത്താല ശിക്ഷിക്കുന്നത് പോലെ മാതാപിതാക്കളാകുന്ന നിന്റെ ജന്മത്തിനു കാരണക്കാരായവരെ നിനക്ക് ഹിതായത്ത് കിട്ടാൻ വഴി തുറന്നു തന്നവരെ നീ ധിക്കരിച്ചാൽ അവരെ വെറുപ്പിച്ചാൽ അള്ളാഹു സുബാനഹൂവത്താല അതിന്റെ ശിക്ഷ ഈ ഭൂമിയിൽ വെച്ചു തന്നെ നിനക്ക് തരുന്നതാണ് നിന്നെ അനുഭവിപ്പിക്കുന്നതാണ് എന്നാണ് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുന്നത് അപ്പൊ ഈ ഹദീസിൽ ആയിരം കൊല്ലം സ്വർഗത്തിൽ നിന്ന് എത്തുന്ന വഴിദൂരത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും വല്ലാഹിലുഹ ആക്കുൻ റസൂലുല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആണയിട്ട് പറയുകയാണ് അള്ളാഹുവാണെ സത്യം മാതാപിതാക്കളെ ദ്രോഹിച്ചവന് ആ പരിമളം കിട്ടുകയില്ല വല കാത്യു റഹിമിൻ കുടുംബബന്ധം മുറിച്ചവനും ആ പരിമളം ആസ്വദിക്കാൻ സാധിക്കുകയില്ല മാതാപിതാക്കളെ ദ്രോഹിച്ചവനും കുടുംബബന്ധം മുറിച്ചവനും ആ പരിമളം ആസ്വദിക്കാൻ സാധിക്കില്ല നമ്മൾ നാടൻ ഭാഷയിൽ പറയലുണ്ട് സ്വർഗത്തിന്റെ ഏഴ് അയലോക്കത്തെ കൊനത്തുലാൻ ഇവിടെ അള്ളാഹു സുബാ റസൂർലായി സുല്ലാ തങ്ങൾ പറയുന്നത് സ്വർഗത്തിന്റെ പരിമളം എത്തുന്ന ദൂരം എന്ന് പറയുന്നത് മിനിമം ആയിരം കൊല്ലത്തേക്ക് ഉള്ള വഴിദൂരത്തേക്ക് ഇതിന്റെ പരിമളം അടിച്ചു വീശുമെന്നാണ് അതുപോലും ആസ്വദിക്കാൻ മാതാപിതാക്കളെ ദ്രോഹിച്ചവന് സാധിക്കില്ല കുടുംബബന്ധം മുറിച്ചവന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അള്ളാഹു അവന്റെ റഹ്മത്തിനെ തൊട്ട് ഇവനെ എത്രമാത്രം അകറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലാ ഷെയ്ഖുൻ സാനിൻ വ്യഭിചാരിയായ വയസ്സനും ആ പരിമളം എത്തിക്കൂല വ്യഭിചാരിയായ വയസ്സൻ എന്നാ പറഞ്ഞത് വയസ്സനായാല് പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ കൂടുതൽ വരണം വ്യഭിചാരം എന്ന ഇത്രയും നീചമായ ഒരു പ്രവർത്തനം ചോരത്തിളപ്പിന്റെ സമയത്തൊക്കെ ഒരുപക്ഷെ വന്നുപോയി എന്ന് വരും വരാൻ പാടുണ്ട് എന്ന അർത്ഥത്തിലല്ല നിസ്സാരവൽക്കരിക്കുകയല്ല അതൊക്കെ ചോരത്തിളപ്പിൽ ഒരുപക്ഷെ സംഭവിച്ചു പോകാവുന്ന കാര്യമാണ് എന്നാൽ പ്രായമാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറിയ ചിന്തയും പരലോക ചിന്തയും ഒക്കെ കൂടുതലായി ഉണ്ടാകണം എന്നാൽ ഇയാള് പ്രായമായിട്ടും ഇത്തരത്തിലുള്ള വളരെ നീചമായ ഈ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാതെ ആ പ്രായത്തെ പോലും മാനിക്കാത്ത രൂപത്തിലുള്ള പ്രവൃത്തിയാണ് അയാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് അയാൾക്കും സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും അള്ളാഹുത്താല അവസരം കൊടുക്കില്ല അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ വല ജാറുൻ ഇസാറഹു ഹുയല ആ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴച്ച് നടന്നവനും സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കില്ല അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴച്ച് നടന്നവൻ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴച്ചവനെ കുറിച്ചാണ് ഈ പറയുന്നത് ഹദീഫ് രണ്ട് രൂപത്തിൽ വന്നതായി കാണാം അത് സംബന്ധമായി ഒന്ന് മാ അസ്ഫലമിനൽ കഴബയിനി ബഹുവ ഫിന്നാർ രണ്ട് നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്ന് മറ്റൊന്ന് മൻ ജറ ഇസാറഹു ഹുയല എന്ന് ഒരാൾ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴച്ചാൽ അപ്പോൾ ഈ ഹദീസിൽ അഹങ്കാരത്തോടു കൂടി എന്നുള്ള ഒരു നിബന്ധന പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതില്ലാത്ത ഹദീസുകൾക്കും അത് ബാധകമാണ് എന്നതാണ് അപ്പൊ അത് വലിച്ചിഴക്കുന്നത് ഒരു ഫാഷനായിട്ടോ അള്ളാഹുവിനോടുള്ള ഒരു ധിക്കാരമായിട്ടോ ഒരു അഹങ്കാരത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ ശിക്ഷ കൂടുതൽ ഗൗരവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചു വെക്കുക എന്നവന്റെ ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരാൾ അശ്രദ്ധമായി അയാളുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ വന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ശിക്ഷ അതിന് ബാധകമല്ല അതും ഒരിക്കലും പാടില്ലാത്തത് തന്നെയാണ് എങ്കിൽ പോലും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള അള്ളാഹു സുബാനഹുവത്താലയുടെ കാരുണ്യത്തിന്റെ കേദാരമായ സ്വർഗം അതിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നല്ല നബി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് വളരെ വിദൂരത്തേക്ക് അടിച്ചു വീശുന്ന അതിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്നാണ് ഇന്നമൽ കിബിരിയ ഉലില്ലാഹി റബില്ലാലമീൻ കിബിരിയ മഹത്വം അല്ലെങ്കിൽ അഹങ്കാരം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റൊരാൾക്കും അതിൽ അവകാശമില്ല മറ്റൊരാൾക്കും അഹങ്കരിക്കാനുള്ള അവകാശം ലവരേശമില്ല അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു അള്ളാഹു അക്ബർ എന്ന് നമ്മൾ വാങ്കിലും നിസ്കാരത്തിലുമൊക്കെ പറയുമ്പോൾ അക്ബർ എന്ന് പറഞ്ഞാൽ വലിപ്പം അർഹതയുള്ളവൻ എന്നാണ് വലിപ്പം എന്ന പദത്തിന് അർഹതയുള്ളവൻ തന്നെ അല്ല മാത്രാണ് അപ്പോ മറ്റൊരാളും വലിപ്പത്തരം നടിക്കാൻ പാടില്ല വലിപ്പത്തരം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാഹു ആകുന്നു ഏറ്റവും ഉന്നതൻ എന്ന് വെച്ചാ ഏറ്റവും വലിപ്പത്തരമുള്ളവൻ എന്നാണ് അപ്പൊ വലിപ്പത്തരം നടിക്കുക എന്നുള്ളത് അഹങ്കാരം നടിക്കുക എന്നുള്ളത് അതിന്റെ കുറച്ച് നല്ല ഭാഷയാണ് അഹങ്കാരം നമ്മൾ നാടൻ ഭാഷയിൽ വലിപ്പത്തൻ എന്ന് പറയും അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അത് അള്ളാഹുവിന്റെ മാത്രം മറ്റൊരാൾക്കും അള്ളാഹു താല വിട്ടുകൊടുക്കാത്ത ഒരു സ്വഭാവമാകുന്നു സിഫത്താകുന്നു വിശേഷണമാകുന്നു മറ്റു ഹദീസുകളിൽ കുതിസിയായ ഹദീസുകളിൽ അത് സംബന്ധമായി കാണാം അൽ കിബിരിയ ഉരിദായി കിബിരിയ വലിപ്പത്തരം എന്നുള്ളത് അത് എന്റെ മേൽത്തട്ടമാകുന്നു അൽ കിബിരിയ ഉ ഇസാരി അൽ കിബിരിയ ഉ ഇസാരി അൽ കിബിരിയ ഉരിത ഈ വല്ലാലമത്തു ഇസാരി അങ്ങനെയാണ് അപ്പോ ആ കുതിസിയായ ഹദീസിലൂടെ അള്ളാഹു സുബാനഹുവത്താല അറിയിച്ചതായി നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിക്കുന്നത് വലിപ്പത്തരം എന്നുള്ളത് എന്റെ മേൽത്തട്ടമാകുന്നു അതാരെങ്കിലും എന്നിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവനെ പിടികൂടുക തന്നെ ചെയ്യും അവനെ ഞാൻ ഒരിക്കലും വിടില്ല എന്ന് അള്ളാഹു സുബാനഹുവത്താല വളരെ ഗൗരവ സ്വഭാവത്തിലാണ് ഗൗരവ സ്വരത്തിലാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരം എന്നുള്ളതിന്റെ ചെറിയ ഒരു അംശം പോലും അള്ളാഹു ഒരു സൃഷ്ടിക്ക് പോലും അനുവദിച്ചു കൊടുത്തിട്ടില്ല അത് അള്ളാഹു സൃഷ്ടാവാകുന്ന നാഥന് മാത്രം ഉള്ള മാത്രം അനുയോജ്യമായ അല്ലെങ്കിൽ മാത്രം പിടിച്ചു വെച്ചിട്ടുള്ള വിശേഷണമാകുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അംശം പോലും സൃഷ്ടികൾ വിശിഷ്യ മനുഷ്യർ കടമെടുക്കാൻ പാടില്ല അത് അള്ളാഹു താല ഒരിക്കലും അംഗീകരിക്കില്ല കുല്ലുഹു കള്ളം എന്നുള്ളത് കള്ളം എന്നുള്ളത് മുഴുവൻ കുറ്റകരമാണ് കള്ളം പറയുക എന്നുള്ളതും കള്ളം പ്രവർത്തിക്കുക എന്നുള്ളതും എന്തിന് കള്ളം ചിന്തിക്കുക എന്നുള്ളത് പോലും കുറ്റകരമാകുന്നു വൽ കുല്ലുഹു ഇസ്മുൻ കതിബ് നോണ എന്നുള്ളത് നുണ പ്രവർത്തനത്തിലാകട്ടെ നുണവാക്കിലാകട്ടെ അത് മുഴുവനും കുറ്റകരമാണ് ചെറിയ നുണയായാലും വലിയ നുണയായാലും ഒക്കെ അതും അള്ളാഹു സുബാനഹുവത്താല തീരെ ഇഷ്ടപ്പെടാത്തതാണ് ഇല്ലാമാനഫാത്ത് ബിഹി മുഅ്മിനൻ എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ കളവ് അല്ലെങ്കിൽ നുണ ചെറിയ രൂപത്തിൽ അനു അനുവദിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും മുഅ്മിനൻ ഒന്നുകൊണ്ട് ഒന്നുകിൽ നീ ഒരു മുഅ്മിനിന് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം കിട്ടുന്നതാകണം ഏതെങ്കിലും ഒരു മുഅ്മിനിന് ഗുണം കിട്ടുന്നതാണെങ്കിൽ അവിടെ നിനക്ക് കളവ് പറയൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് അവന്റെ പിന്നിൽ ഒരാൾ ഓടി വരുന്നു അവന്റെ പിന്നിൽ ഒരാൾ അവനെ ആക്രമിക്കാൻ വരുന്നു അങ്ങനെ ആ ഓടി വന്നവൻ നിന്റെ അടുക്കൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവനെ ആക്രമിക്കാൻ വരുന്ന അക്രമിയോട് അവനെക്കുറിച്ച് നിന്നോട് അവൻ ഇവിടെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നോ മറ്റോ പറയുമ്പോ അത് നീ ഒരു മോമിനിന് ഗുണം ചെയ്യലായി മാറുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് കളവ് പറയൽ അനുവദിക്കപ്പെട്ടതാണ് ഔ ദഫായത്ത ബിഹി അൻ ദീനിൻ അല്ലെങ്കിൽ അവന്റെ ദീനിനെ തൊട്ടുള്ള ഏതെങ്കിലും ഒരു വിപത്തിനെ നീ നീക്കിക്കളയുന്ന തടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കണം അങ്ങനെ വരുന്ന സമയത്തും നിനക്ക് കളവ് പറയൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ വ്യക്തിപരമായി ഒരു മൗമിനിന് ഉപകാരം കിട്ടുന്നതോ അല്ലെങ്കിൽ അവന്റെ ദീനിനെ തൊട്ട് ദീനിനെ പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളിലോ കളവ് പറയുകയാണെങ്കിൽ അത് അള്ളാഹു സുബാനഹൂവത്താല അനുവദിച്ചു തന്നിട്ടുള്ളതാണ് അല്ലാത്ത എല്ലാ തരത്തിലുള്ള കളവുകളും അള്ളാഹു സുബാനഹൂവത്താല തീരെ ഇഷ്ടപ്പെടാത്തതാണ് അത് മുഴുവനും കുറ്റകരമായ കാര്യമായിട്ടാണ് എണ്ണിയിട്ടുള്ളത് വൈന്നഫിൽ ജന്നത്തിയിലെ സൂക്കൻ നിശ്ചയം സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട് സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട് മായുബാവു വലായുഷ്തറ അവിടെ വിൽക്കൽ വാങ്ങലുകളില്ല അവിടെ വിൽക്കൽ വാങ്ങലുകളില്ല ആ സൂക്കിലുള്ളത് ലൈസഫിഹ ഇല്ല സുവറു അവിടെ ഫോട്ടോകൾ മാത്രമാണ് രൂപങ്ങൾ മാത്രമാണുള്ളത് ഫമൻ അഹബ്ബ സൂറത്തമിൻ റജുലിൻ അവിമ്രഅത്തിൻ ദഹലഫീഹ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങൾ ഫോട്ടോകൾ രൂപങ്ങൾ ആവശ്യമുള്ളവർ അവിടെ പ്രവേശിക്കുന്നതാണ് അത് അവർക്കവിടെ ലഭ്യമാകുന്നതാണ് ഇതിന്റെ തന്നെ വേറെ രിവായത്തിൽ മൽഊനുൻ മൻ അമില അമല കൗമിലൂത്തുൻ മൽഊനുൻ മൻ അമില അമല കൗമിലൂത്തുൻ മൽഊനുൻ മൻ അമില അമല കൗമിലൂത്തുൻ മൽഊനുൻ മൻ لغير الله മൽഊനുൻ മൻ عق والديه എന്നിങ്ങനെ അബൂഹുറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് കാണുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അള്ളാഹു സുബാനഹുവത്താല നശിപ്പിച്ചത് അവർ സ്വവർഗരതിയിൽ ഏർപ്പെട്ടതിന്റെ പേരിലായിരുന്നു അള്ളാഹു സുബാനഹുവത്താല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിശ്ചയിച്ച വഴികളെ അവർ മാറ്റിവെക്കുകയും അഥവാ പുരുഷന് ലൈംഗികാസ്വദന ആസ്വാദനത്തിന് അള്ളാഹു സുബാനഹുവത്താല സ്ത്രീകളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് വിവാഹത്തിലൂടെ അള്ളാഹുത്താല മറ്റൊരു സ്ത്രീയെ ഒരു പുരുഷന് അനുവദിച്ചു കൊടുക്കുന്നു എന്നാൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമ് ആ മാർഗം അവഗണിച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച വഴിയെ അവഗണിച്ചുകൊണ്ട് അവർ സ്വന്തം വർഗത്തിൽപ്പെട്ട പുരുഷന്മാരെ തന്നെ ലൈംഗികതക്ക് ഉപയോഗിച്ചിരുന്ന ഏറ്റവും നീചമായ കൃത്യത്തിലേർപ്പെട്ടതിന്റെ പേരിൽ അവരെ അള്ളാഹു സുബാനഹുവത്താല നശിപ്പിക്കുകയുണ്ടായി എന്ന് ഖുർആൻ പറയുന്നു നബി സല്ലാ അലുസ്ലമ തങ്ങൾ പറയുകയാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കാരണമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് ലൂത്ത് നബി അലൈഹി സമൂഹത്തെ നശിപ്പിക്കാൻ എന്തൊരു കാരണമാണോ അള്ളാഹുത്താല അവരിൽ കണ്ടത് എങ്കിൽ ആ കാര്യം ആര് ചെയ്യുന്നുവോ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് മൂന്ന് പ്രാവശ്യം നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുത്തവൻ ബിംബങ്ങൾക്ക് വേണ്ടി മറ്റു ഏതെങ്കിലും ആരാധ്യർക്ക് വേണ്ടിയൊക്കെ ബലികർമ്മം നടത്തിയവർ അവരും ശപിക്കപ്പെട്ടവരാണ് മൽഓനുൻ മൻ അക്കവാലിദൈഹി മാതാപിതാക്കളെ ഉപദ്രവിച്ചവനും ദ്രോഹിച്ചവനും ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗത്ത് വിശദീകരിച്ചതായി അബുഹുറേറ അള്ളാഹു അനുഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ടിൽ കാണുന്നു അതുപോലെ തന്നെ മറ്റൊരു ഹദീഫ് മഹാനായ അബൂബക്കർ അലി അള്ളാഹു അനുഹുവിനെ തൊട്ടുദ്ധരിക്കുന്നു ഇമാം ഹാക്കിം ഇമാം ഇസ്ബഹാനി തുടങ്ങിയവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുകയും മഹാനായ ഇമാം ഹാക്കിം റലി അള്ളാഹു അൻഹു ഈ ഹദീസ് സഹേഹുൽ ഇസ്നാദാണ് നിവേദക പരമ്പര സ്വീകാര്യയോഗ്യമായതാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച് ഹദീസ് ഇങ്ങനെയാണ് അനിൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു കാല തങ്ങൾ പറഞ്ഞു ഇലാ യൗമിൽ ഖിയാമ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബാനഹുവത്താല അവൻ ഉദ്ദേശിച്ചതിനെ അതിന്റെ ശിക്ഷയെ അവൻ അന്ത്യനാളിലേക്ക് മാറ്റിവെക്കും ഇല്ല ഒപ്പൂക്കൽ വാലിദൈനി മാതാപിതാക്കളെ ദ്രോഹിച്ചതിന്റെ ശിക്ഷയെ ഒഴികെ വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ് എല്ലാവരും കൊല്ലുദുനോബി യുഅഹുറുല്ലാഹു മിൻഹ എല്ലാ ദോഷങ്ങളും ആ ദോഷങ്ങളെയൊക്കെ അതിനുള്ള ശിക്ഷയെ അള്ളാഹു ഉദ്ദേശിച്ചതിനെ മുഴുവനും അവൻ അന്ത്യനാളിലേക്ക് മാറ്റിവെക്കുന്നതാണ് ഇല്ല ഒക്കൂക്കൽ വാലിദൈനി മാതാപിതാക്കളെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയെ ഒഴികെ എന്നാൽ മാതാപിതാക്കളെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ആ ദ്രോഹിച്ചവന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ ജീവിതകാലത്ത് തന്നെ മരണത്തിന്റെ മുമ്പ് തന്നെ അള്ളാഹുത്താല വേഗത്തിൽ അവനെ അനുഭവിപ്പിക്കുന്നതാണ് അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതിനുള്ള ശിക്ഷയെ അന്ത്യനാളിലേക്ക് പോലും അള്ളാഹുത്താല പിന്തിക്കില്ല എന്ന് നന്മ തിന്മ നന്മകൾക്ക് പ്രതിഫലം കൊടുക്കലും തിന്മകൾക്കുള്ള ശിക്ഷ കൊടുക്കലും എല്ലാം വിധി പ്രഖ്യാപന നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അന്ത്യനാൾ വന്ന് അവിടെ അള്ളാഹുത്താല വിധിയും വിസ്താരവുമൊക്കെ നടത്തി അവിടെ വെച്ച് നന്മ അധികമുള്ളവന് അതിന്റെ പ്രതിഫലവും തിന്മ അധികമുള്ളവന് അതിനുള്ള ശിക്ഷയും ഒക്കെ കണക്കാക്കുക ആ കണക്കാക്കുന്ന നാളുണ്ട് യൗമുദ്ദീൻ യൗമുൽ ജസാ യൗമുൽ ഖിയാമ അന്ത്യനാള് അവസാന ദിവസം വിധി കൽപ്പിക്കുന്ന ദിവസം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അന്ത്യനാളിലാണ് അള്ളാഹു താല ശിക്ഷ തീരുമാനിക്കുക അതിന്റെ ശേഷമാണ് അള്ളാഹു താല ശിക്ഷ അനുഭവിപ്പിക്കുക എന്നാൽ മാതാപിതാക്കളെ ദ്രോഹിച്ചതിന്റെ ശിക്ഷ അങ്ങോട്ടൊന്നും അള്ളാഹുത്താല നീട്ടിവെക്കൂല മരണത്തിന്റെ മുമ്പ് തന്നെ അള്ളാഹുത്താല അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിപ്പിക്കുന്നതാണ് അത്രക്കും പ്രാധാന്യമാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹുത്താല നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ദ്രോഹിച്ചവനെ അള്ളാഹു സുബാനഹുവത്താല വളരെ അതികഠോരമായ ശിക്ഷക്ക് ഈ ഭൂമിയിൽ തന്നെ വിധേയനാക്കുന്നു എന്നാണ് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഹദീസ് കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ അബി ഔഫ ഔഫ എന്നവരിൽ നിന്ന് ഉദ്ധരണം ഉദ്ധരിക്കുന്നു ഈ ഹദീസ് ഇമാം തൊബുറാനി റിപ്പോർട്ട് ചെയ്യുന്നു പാലാവർ പറയുകയാണ് കുന്ന ഇന്ദൻ നബി സല്ലാ അലൈവല്ലം ഞങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക ഫാത്താഹു ആത്തിൻ അപ്പോൾ നബിയുടെ അടുക്കൽ ഒരാൾ വന്നു ഫക്കാല എന്നിട്ട് ആ വന്നയാൾ പറഞ്ഞു ഷാബുൻ യജൂദു അഫ്സിഹി നബിയെ ഒരു ചെറുപ്പക്കാരൻ മരണാസന്നനായിട്ടുണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ട് ഫക്കീലഹു ലാ ഇലാഹ ഇല്ലല്ലാ അടുത്തുള്ള ഞങ്ങൾ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുത്തു ഫലം യസ്തത്തെ അദ്ദേഹത്തിന് ചൊല്ലാൻ കഴിയുന്നില്ല ഫാലാപ്പ് തങ്ങൾ ചോദിച്ചു കാന യുസല്ലി അവൻ നിസ്കരിച്ചിരുന്ന ആളാണോ കാല വന്നയാൾ പറഞ്ഞു നഅം അതേയാൾ നിസ്കരിച്ച ആളായിരുന്നു നിസ്കരിക്കാറുള്ള ആൾ തന്നെയായിരുന്നു നിസ്കരിക്കുന്ന ആളായിരുന്നോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ മറ്റു നന്മകളിലും മുൻപന്തിയിലുണ്ടാവും എന്നത് സ്വാഭാവികമാണ് മറ്റു തെറ്റുകളിലൊന്നും അവൻ കാര്യമായി ഉണ്ടാവില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം ഇന്നസ്വലാത്ത തൻഹ അനിൽ ഫഷായി വൽ മുങ്കർ എന്നാണ് ഇത് നമ്മുടെ കാലത്തല്ല സഹാബത്തിന്റെ കാലത്താണ് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കാലത്താണ് സംഭവിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക സഹാബത്താണ് അവിടെയുള്ള ആളുകൾ അവരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഏറ്റവും ഉന്നത വ്യക്തിത്വങ്ങളാണ് അവർ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യതയുള്ളവരാണ് ഖുർആാനിനെ കൂടുതലായി മനസ്സിലാക്കിയവരും അതനുസരിച്ച് നന്നായി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുകയും ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ ഇന്നസ്വലാത്ത തൻഹ അനിൽ ഫഷ ഇവൽ മുങ്കർ എന്നുള്ളത് നമ്മളിൽ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ അതിന്റെ അർത്ഥഫലങ്ങളെ നമുക്ക് അവരിൽ കാണാൻ സാധിക്കും തെറ്റുകളെ തൊട്ട് തെറ്റുകുറ്റങ്ങളെ തൊട്ട് വേണ്ടാവൃത്തികളെ തൊട്ട് നിസ്കാരം മനുഷ്യനെ തടഞ്ഞു നിർത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് അർത്ഥവശങ്ങളുണ്ട് കാന യുസല്ലി അവൻ നിസ്കരിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവനൊരു നല്ല മനുഷ്യനായിരുന്നല്ലോ എന്നുകൂടിയാണ് ഒന്നയാൾ പറഞ്ഞു നഅം അതേ പ്രവാചകരെ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു അഥവാ നിസ്കരിക്കുന്നയാളായിരുന്നു ഫനഹദ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലം സ്വല്ലല്ലാഹു അലൈഹി സ്വലം എഴുന്നേറ്റു അങ്ങോട്ട് പോകാൻ തുടങ്ങി മാഹു ഞങ്ങളും നബിയോടൊപ്പം എഴുന്നേറ്റു അങ്ങോട്ട് പോകാൻ ഒരുങ്ങി ഫദഖല അല ഷാബി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ആ ചെറുപ്പക്കാരൻ മരണവെപ്രാളത്തിലാണ് സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ അടുത്ത് ഞങ്ങൾ പ്രവേശിച്ചു ഫഖാലലഹു നബ്സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കുല്ല ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ സഹോദരാ എന്ന് പറഞ്ഞപ്പോൾ ഫക്കാല ലാസ്തത്യവു എനിക്കതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു എനിക്കതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉണ്ട് അയാൾ പറയുന്നത് ലാസ്തത്യൂ എന്നാണ് എനിക്ക് പറയാൻ കഴിയണില്ല എന്ന് അപ്പൊ അയാൾക്ക് സംസാരിക്കാൻ കഴിയണില്ല എന്നുള്ളതല്ല ലായിലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിക്കാൻ കഴിയണില്ല എന്നാ കാരണം അയാൾക്ക് സംസാരശേഷി ഉണ്ട് അതുകൊണ്ടാണല്ലോ എനിക്കത് പറയാൻ കഴിയണില്ല എന്ന് അയാൾ പറഞ്ഞത് അപ്പോ അയാൾക്ക് സംസാരശേഷി ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ളത് അയാൾ നാക്കിലൂടെ വരുന്നില്ല ഹാലാ തങ്ങൾ ചോദിച്ചു ലിമ എന്താ പറയാൻ പറ്റാത്തതിന്റെ കാരണം ഹാല അപ്പൊ അവിടുന്ന് പറഞ്ഞു കാനയ ഉക്കു വാലിദത്തഹു ഓനോന്റെ ഉമ്മാനെ വല്ലാതെ ദ്രോഹിക്കുന്ന ആളായിരുന്നു അവൻ അവന്റെ ഉമ്മാനെ വല്ലാതെ ദ്രോഹിക്കുന്നയാളായിരുന്നു അത് കേട്ടപ്പോ ഫാലൻ നബിയു സല്ലാ അലൈഹി നബി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു അഹയ്യത്തുൻ വാലിദത്തുഹു അവന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ കാലു സഹാബത്ത് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു നഅം അതെ അവർ ജീവിച്ചിരിപ്പുണ്ട് കാല തങ്ങൾ പറഞ്ഞു ഉദൂഹ നിങ്ങൾ ആ ഉമ്മാനെ ഒന്ന് വിളിക്കൂ ഫദഊഹ അവർ ആ ഉമ്മാനെ വിളിച്ചു ഫജാഅത്ത് ആ ഉമ്മ അങ്ങോട്ട് വന്നു ഫക്കാല തങ്ങൾ നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാനോട് പറഞ്ഞു ഹാദാ ഇബിനുക്കി ഇത് നിന്റെ മോനാണോ ഇത് നിങ്ങളുടെ മകനാണോ എന്ന് ചോദിച്ചു കാലത്ത് അവര് പറഞ്ഞു നഅം അതേ ഇതെന്റെ മകൻ തന്നെയാണ് ഫക്കാലലഹ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് പറഞ്ഞു ലൗ ഫഖീല ഇൻ ഷഫഅതി ലഹു ഞങ്ങൾ അവന് അവനെ ഒരു തീക്കുണ്ടാരം ഒരുക്കിയിട്ട് അതിലേക്ക് ഇടാൻ പോവുകയാണ് ഞങ്ങൾ വിറക് ശേഖരിച്ചുകൊണ്ട് തീക്കുണ്ടാരമുണ്ടാക്കി നിന്റെ മകനെ കരിക്കാൻ പോവുകയാണ് ഫീലലക്കി ഇൻ ലഹു വ ഇല്ലാ ഹറഖ്നാഹു ബിഹാദിഹിന്നാരി അകുന്തി ലഹു നീ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി ശുപാർശ ചെയ്യുകയാണെങ്കിൽ ആ ശുപാർശ കൊണ്ട് നിങ്ങളുടെ മകൻ രക്ഷപ്പെടുന്നതാണ് ഞങ്ങൾ മകനെ കരിച്ചു കളയുകയും ഇല്ല അല്ല നിങ്ങൾ ശുപാർശ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ ഈ തീക്കുണ്ടാരത്തിലിട്ട് കരിക്കാൻ പോവുകയാണ് വേറെ ഒരു രൂപായത്തിൽ തന്നെ കാണാൻ സാധിക്കും ഈ പറയപ്പെട്ട സ്വഹാബിയുടെ പേര് അൽക്കമ എന്നായിരുന്നു എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങള ഉമ്മാനോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകന് ഷഹാദത്ത് ചൊല്ലാൻ സാധിച്ചേക്കാം അല്ലാത്ത പക്ഷം ഞങ്ങൾ നിങ്ങളുടെ മകനെ ഇവിടെ വെച്ച് തന്നെ കരിച്ചു കളയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു വേണ്ട റസൂലെ ഞാൻ എൻ്റെ മകന് പുറത്തു കൊടുത്തോളാം എന്ന് ആ ഉമ്മ പറഞ്ഞതായിട്ട് മറ്റു റിവായത്തുകളിൽ കാണുന്നു ഇവിടെ പറയുന്നത് സക്കാലത്ത് ആ ഉമ്മ പറഞ്ഞു യാ റസൂലല്ലാ അള്ളാഹുവിന്റെ തിരുദൂതരെ ഇതൻ അഷ്ഫൗലഹു എന്നാൽ ഞാൻ എന്റെ മകന് വേണ്ടി ശുപാർശ ചെയ്യാം അഥവാ അതിന്റെ അർത്ഥം ഞാൻ അവന് പൊരുത്തപ്പെട്ടു കൊടുക്കാം അള്ളാഹ അപ്പൊ നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങള് ആ ഉമ്മാനോട് പറഞ്ഞു എന്നാൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയൂ എന്നെയും സാക്ഷിയാക്കി പറയൂ നിങ്ങൾ നിങ്ങളുടെ മകനെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അഥവാ മകൻ നിങ്ങളോട് ചെയ്ത ധിക്കാരമൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹുവിനെയും എന്നെയും സാക്ഷിയാക്കി പറയൂ കാലത്ത് അപ്പാ ഉമ്മ പറഞ്ഞു അള്ളാഹുമ്മ ഇന്നി ഉഷിദുക്ക അൻ ഇബിനി അള്ളാഹുവെ ഞാൻ നിന്നെയും നിന്റെ പ്രവാചകനെയും സാക്ഷിയാക്കി പറയുന്നു ഞാൻ എന്റെ മകനെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഫക്കാലലഹു റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി നബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു قل لا الله وحده لا شريك له محمدا ورسوله അല്ലയോ ചെറുപ്പക്കാരാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയൂ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നും പറയൂ അഥവാ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല അവൻ ഏകനാണ് പങ്കുകാരില്ല നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും ദൂതരുമാകുന്നു എന്നു നീ സത്യസാക്ഷ്യം വഹിക്കൂ എന്ന് പറഞ്ഞപ്പോ ഫഖാലഹ ആ ചെറുപ്പക്കാരൻ അത് പറഞ്ഞു അഥവാ അപ്പൊ ചെറുപ്പക്കാരന് പറയാൻ സാധിച്ചു فقال رسول الله صلى الله عليه وسلم الحمد لله الذي أنقذه بي من النار ഞാൻ കാരണമായിട്ട് ഇയാളെ അള്ളാഹു താല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അൽഹംദുലില്ലാ ഞാൻ കാരണമായിട്ട് എന്നെ കൊണ്ട് ഇയാളെ അള്ളാഹുത്താല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അൽഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരന്റെ ഷഹാദത്തിന് സാക്ഷിയായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞുപോയി എന്ന് ഈ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോ മരിക്കുന്ന സമയത്ത് മങ്കാന ആഹിറു കലാമിഹി ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന ആരെങ്കിലും മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോൾ അവസാനമായി ഉച്ചരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണെങ്കിൽ അവന് സ്വർഗപ്രവേശം സാധ്യമായി എന്ന് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച ആ ലാ ഇലാഹ ഇല്ലല്ല ഉച്ചരിക്കാൻ പോലും മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ അവൻ എത്ര വലിയവനാകട്ടെ പണ്ഡിതനാകട്ടെ മുതലാളിയാകട്ടെ ഏത് അധികാരമുള്ളവനാകട്ടെ സമൂഹത്തിൽ എത്ര ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ളവനാകട്ടെ ഉമ്മ എന്ന ആ സ്ഥാനത്തെ അവൻ ആദരിച്ചിട്ടില്ലെങ്കിൽ ഉമ്മ എന്നുള്ള ആ സ്ഥാനത്തിന് അവൻ വേണ്ട മഹത്വം കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനോട് ആരെങ്കിലും ആദരവ് കാണിച്ചാൽ ഒരിക്കലും അവർ രക്ഷപ്പെടില്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടില്ല മാത്രമല്ല അതിനുള്ള ശിക്ഷ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹുവിടെ അനുഭവിപ്പിക്കുകയും ചെയ്യും ഷഹാദത്ത് ചൊല്ലാൻ പോലും അവർക്ക് സാധ്യമാകാത്ത അവസ്ഥയും ഉണ്ടാകും എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ആയതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വളരെ വലിയ കാര്യങ്ങളായിരുന്നു മാതാപിതാക്കളുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചും അവരെ ആദരിക്കേണ്ട ആദരിക്കേണ്ടതിൻ്റെ അവരെ സ്നേഹിക്കേണ്ടതിൻ്റെ അവർക്ക് വാത്സല്യം പകർന്നു നൽകേണ്ടതിൻ്റെ അവരോട് കാരുണ്യത്തോടെ പെരുമാറേണ്ടതിന്റെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അള്ളാഹു സുബാനഹുവത്താല അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഈ പറഞ്ഞതിന്റെ ഒക്കെ വറക്കത്തുകൊണ്ട് നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പ്രവർത്തനം നമ്മുടെ ആരുടെയെങ്കിലും മാതാപിതാക്കളോട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുത്താല നമുക്ക് പുറത്തു തരട്ടെ